പതിമൂന്ന് ഇത് ചിത്തവൈരാഗ്യം ചിത്തത്തിലുള്ള മനസ്സ് എന്നുള്ളതാണ് അത് മുമ്പ് പറഞ്ഞത് അഹങ്കാരത്തെ കുറിച്ചാണ് ഈ ചിത്തം തൃഷ്ണ വിഷയങ്ങളായിട്ട് ദുസ്വരൂപം ദുരാത്മാ ദുഷിച്ച സ്വരൂപം ആത്മാവ ദൗരാത്മ്യം എന്ന് പറയാം തസ്യഭാവ ദൗരാത്മ്യം എന്ന് പറയാം ദുഷിച്ച സതി ദുഷ്ടസ്വരൂപം അതിനുള്ള വൈരാഗ്യം ചിത്തം എന്ന് ഇവിടെ പറയുന്നത് വളരെ ദുഷിച്ചതായിട്ട് കാരണം വൈരാഗ്യം പകർന്നതിന് നല്ലത് പറഞ്ഞിട്ട് കാര്യമില്ല നല്ലതില്ലാന്നർത്ഥമില്ല പല സ്ഥലത്തും പരാമർശിക്കുന്നത് ചെയ്യുന്നത് ആയ ഒരു പദ്ധതി ഇരുപത്തിയഞ്ചാമത്തത് ആദ്യമായ മുഴുവൻ പറഞ്ഞു വരുന്ന അഹം രാമോൻ അമേ വായുസ ഭാവേഷമേ മനഃ ശാന്ത ആസിതമിച്ഛാമി സ്വാത്മനീവ വിനോയത് ഞാൻ ഈ വിശദീകരിക്കാത്തതും വായിച്ചു നോക്കുന്ന ഒന്നാണ് കാരണം സംസ്കൃത വ്യാഖ്യാനമൊന്നും ഹിന്ദി വ്യാഖ്യാനമൊന്നും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നാഹം രാമൻ ഞാൻ പഴയ രാമനല്ല നിങ്ങൾ ഇന്നുവരെ കണ്ടുകൊണ്ടിരുന്ന ഉണ്ടായിരുന്ന രാമൻ എന്നർത്ഥം നമ്മെ വായിച്ച എനിക്ക് ആഗ്രഹങ്ങളൊന്നും ഇപ്പൊ ഇല്ല ഞാൻ പൂർണ്ണമായും വിദഗ്ധനാണ് രാജ്യവും ഭോഗവും വേണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഭാവേഷ് എന്നുവെച്ചാൽ ഈ മനഃ എന്റെ മനസ്സ് ഈ ഭൗതികത്തിൽ ഭാവങ്ങൾ എന്ന് പറയുന്ന ഭൗതികമായ ഒന്നിനും എന്റെ മനസ്സില്ല വിദഗ്ധനായി അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ശാന്ത ആസ്വദിക്കാമി സ്വാത്മനി വിനോ യഥാ സ്വാത്മനി വിനൈവ യഥാ ജനൻ എന്ന് വെച്ചാൽ ബുദ്ധൻ താഴെ അർത്ഥം കൊടുത്തിട്ടുണ്ട് അല്ല ജനൻ എന്ന് പറയുന്ന ശബ്ദത്തിന് ശബ്ദം ബുദ്ധന്റെ പര്യായമായിട്ട് ധാരാളം ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ഉപയോഗിക്കാറുണ്ട് ജനമന്ദിരം ബുദ്ധക്ഷേത്രത്തിന് പറയാറുണ്ട് ജനസ്ഥലി ചൈത്യത്തിന് പറയാറുണ്ട് എന്നാൽ ജനശബ്ദത്തിന്റെ പര്യായങ്ങൾ നോക്കുകയാണെങ്കിൽ വിഷ്ണുവിനും പര്യായമുണ്ട് അർഹൻ ജൈനമതസ്ഥാപകൻ ജനൻ അങ്ങനെയുണ്ട് ഇത് രണ്ടായിരം വർഷമുള്ള കാരണം രണ്ടുപേരും ഒരു കാലത്ത് ജീവിച്ചിരുന്നവരാണ് അപ്പൊ ശാന്ത ആദ്യത മിച്ചാമി സ്വാത്മനീവ ജിനോയത എങ്ങനെയാണോ ജിനൻ ബുദ്ധൻ തന്നിൽ തന്നെ സ്ഥിതി ചെയ്തത് അതുപോലെ ബുദ്ധനെ പോലെ ശാന്തനായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ബുദ്ധന്റെ വിശേഷത അതാണ് ബുദ്ധനായതിനു ശേഷം ബുദ്ധന്റെ ആദ്യന്തം ശാന്തനായിരുന്നു ഒരിക്കലും കോപിച്ച ബുദ്ധനെ കാണാൻ പറ്റില്ല അങ്ങനെ ഒരു ബുദ്ധനില്ല എല്ലാ രഹസ്യങ്ങളിലും ബുദ്ധൻ ശാന്തനായി ഇത് പല കാര്യങ്ങളും മനസ്സിലാക്കാനുണ്ട് ഒന്ന് ഇത് വാൽമീകി മഹർഷി എഴുതിയാണ് വസിഷ്ഠൻ രാമനോട് ഉപദേശിച്ചാണ് അപ്പൊ ഇവരെല്ലാവരും ബുദ്ധന് ശേഷം ജനിച്ചവരാണെന്ന് മനസ്സിലാക്കണം എന്നാലും എഴുതി വയ്ക്കാൻ പറ്റും ഏ എന്നാണ് അർത്ഥമുണ്ട് പക്ഷെ വിഷ്ണുവിന് അങ്ങനെ ശാന്തനായിരിക്കാൻ പറ്റില്ല വിഷ്ണു ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും അവതരിക്കും പ്രശ്നങ്ങളുണ്ടാകും അതുകൊണ്ട് അത് പറയാൻ പറ്റില്ല വിഷ്ണുവിനാണ് പറയണമെങ്കിൽ രാമൻ വിഷ്ണു ആണല്ലോ ഇന്ന് വിഷ്ണുവിനെ പോലെ എന്ന് പറയേണ്ട കാര്യമില്ല രാമൻ സ്വയം വിഷ്ണുവല്ലേ സ്വരൂപവും അവതാരവും ഒന്നാണ് വ്യത്യാസമൊന്നുമില്ല എന്നുവെച്ചാൽ തന്നെ തന്നെ സ്ഥിതി ചെയ്യുക എന്ന് പറഞ്ഞിട്ട് എന്താണ് ശാന്തിയെ കുറിച്ച് സൂചിപ്പിക്കുന്നത് അതാണ് തന്നിൽ സ്ഥിതി ചെയ്യുക എന്ന് വെച്ചാൽ ശാന്തനായി ഏ വിഷ്ണു വിഷ്ണുവായിരുന്നാൽ എന്താണ് എന്തൊക്കെയാണ് വിഷ്ണു ചെയ്തെന്നുള്ള നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ആവർത്തിക്കുന്നു അത് മാത്രമല്ല ഇവിടെ വ്യക്തതാവ് അത് സ്പഷ്ടമായി പറയുന്നതാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടതൊന്നും ഞാൻ പറയുകയാണ് അത് പറഞ്ഞ ഒരുപാട് പറയുകയാണ് ഇതാണ് ശാന്ത നിർവൈര വൈരമില്ലാത്തവനായി വൈരമില്ലാത്തവനായി പിന്നെ ലോകം ഭാരതത്തിന്റെ ആധ്യാത്മികയുടെ പ്രതീകമായി തന്നെ കാണുന്ന ബുദ്ധനെ എന്തുകൊണ്ട് നിർവൈരനായി ജീവിച്ചത് വേറെ ശങ്കരാചാര്യയോ രാമാനുജനെയോ മാധുരയൊന്നുമല്ല ലോകം അംഗീകരിക്കുന്നതും ആദരിക്കുന്നത് ബുദ്ധനെ അഹങ്കാരത്തിലാണ് നിർവൈരത്തി ആത്മനീമാർ പറയുന്നു ആത്മാവമ്മയുടെ സർവഭൂതാനി വശന് തനിക്ക് തുല്യമായി സർവത്തിനെയും കണ്ടുകൊണ്ട് എനിക്ക് ഒന്നിനെ ഹിംസിക്കാതെ ജനോബുദ്ധ സയഥ അഹിംസാപര തത്വത്വം അത് വ്യക്തമായും പറയുന്നു എങ്ങനെയാണ് ബുദ്ധൻ അഹിംസാപരനായിരുന്നു അതുപോലെ എന്നുവെച്ചാൽ രാജ്യം വേണ്ട ഇപ്പൊ രാമനിപ്പോ എന്താ പറയുന്നത് എനിക്ക് രാജ്യം വേണ്ട സുഖഭോഗങ്ങൾ വേണ്ട കൊട്ടാരം വേണ്ട എന്നൊക്കെ പറയുമ്പോൾ അത് ബുദ്ധനോട് അടുത്തിരിക്കുന്നതാണ് ഇതേ ഒരു അവസ്ഥയിലാണ് ബുദ്ധൻ എന്ത് എല്ലാം ഉപേക്ഷിച്ച് നിർമ്മാണത്തെ അന്വേഷിച്ചു പോയത് അതുകൊണ്ട് അവിടെ ചേരും രാമനും രാമനുമല്ല ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു ബുദ്ധനെ പോലെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു വ്യത്യാസമുള്ളൂ ബുദ്ധൻ വിവാഹം കഴിഞ്ഞിട്ട് പോയി രാമന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല ആ വ്യത്യാസമേ അടുത്ത പ്രയോഗമാണ് ശ്രദ്ധിക്കേണ്ടത് നിന്ദ്യേശ്വർ ഗുണോഗ്രാഹിയായ ഇത് ഉദാഹരണം ബുദ്ധൻ എന്നോട് ഉദാഹരണം പറഞ്ഞു നിന്ദ്യന്മാരിൽ നിന്നും നല്ലത് നമ്മൾ എടുക്കണമെന്നുള്ളതാണ് അവിടെ നിന്ദ്യൻ ആരായി നിന്ദിക്കപ്പെടേണ്ടവൻ ആരാണ് ആരാണ് മനസ്സിലാവുന്നില്ല നിന്ദ്യേശ്വതി ഗുണോഗ്രഹിത നിന്ദ്യന്മാരിൽ നിന്നും ഗുണമുണ്ടെങ്കിൽ അത് സ്വീകരിക്കണമെന്നാണ് ഏറ്റവും മോശം വ്യക്തികളിൽ നിന്നും ഗുണമുണ്ടെങ്കിൽ അത് സ്വീകരിക്കണം അവിടെ എന്ത് ഗുണമാണ് സ്വീകരിച്ചത് നിർവൈരം അഹിംസ നിന്ദ്യനാരാണ് ബുദ്ധൻ ബുദ്ധനെ കുറിച്ച് പറയണം നിന്ദ്യനാണ് ഇത് പൗരോഹിത്യ സംഭാവനയാണ് ബുദ്ധനെ ഒരിക്കലും ബുദ്ധൻ ഇന്ന് ഈ ബുദ്ധൻ എന്തുകൊണ്ട് മഹാനായി നമ്മുടെ ഈ പാരമ്പര്യത്തിലുള്ള എല്ലാ ഗ്രന്ഥങ്ങളിലും പ്രധാനമായി എന്ന് പ്രത്യേകം പറയും ബുദ്ധനെ നിന്ദിനായിട്ട് അത് ശങ്കരാചാര്യായാലും രാമാനുജനായാലും ആരായാലും കുറെ പേരെ വഴിതെറ്റിച്ച ആളാണ് ബുദ്ധനെന്നാണ് ശങ്കരാചാര്യ പറയുന്നത് അപ്പൊ ഒരിക്കലും ബുദ്ധനെ ഒരിക്കലും എന്താണ് ബുദ്ധനെ നിന്ദ്യൻ അല്ലാതെ ഇവരാരും കണ്ടിട്ടില്ല ഈ ആചാര്യ പരമ്പരയിലെ കണ്ടിട്ടില്ല ആ അത് പ്രത്യേകം പറയേണ്ട കാര്യം ഒന്ന് വൈദിക ഹിംസയെ നിഷേധിച്ചു രണ്ട് വൈദിക പൗരോഹിത്യത്തെ നിഷേധിച്ചു മൂന്ന് സ്ത്രീകളെ ബഹുമാനിച്ചു ഈ മൂന്ന് കാരണങ്ങളാണ് പ്രധാനമാണ് അപ്പൊ ഇതിനെ ഇത് മൂന്നിനെ അംഗീകരിക്കുന്ന ഒരാൾ ഈ വൈദിക പരമ്പരയിൽ ഒരിക്കലും ആദ്യമായിട്ട് അങ്ങനെ ഒരു സ്ത്രീകൾക്ക് പുരുഷന് തുല്യത ആ തുല്യത കൊടുത്തത് എന്താണ് ബുദ്ധനാണ് ആദ്യമായിട്ട് പറയുമ്പോൾ എന്നാണോ സ്ത്രീകളെ അടിച്ചമർത്താൻ തുടങ്ങിയതിന് ശേഷം എന്നാണ് വേദത്തിനും മറ്റും സ്ത്രീകൾക്ക് തുല്യത പറയുന്നുണ്ട് ആ കാലമല്ല ഞാൻ പറയുന്നത് അതിനുശേഷം സ്ത്രീകളെ അടിച്ചമർത്താൻ മനുസ്മൃതിയും മറ്റും വന്നിട്ട് സ്ത്രീകളെ ഉപദ്രവിക്കാൻ തുടങ്ങിയതിനു ശേഷം സ്ത്രീകളെ ബഹുമാനിച്ചത് വൃദ്ധനാണ് അതും ഒരു കാരണമാണ് പിന്നെ ഈ പറയുന്നു പൗരോഹിത്യത്തിനെതിരായി വൈദിക ഹിംസയ്ക്കെതിരായി സംസാരിച്ചു അതുകൊണ്ടാണ് ബുദ്ധൻ നിന്ദ്യനായി അതാണ് ബുദ്ധൻ എന്താണ് നിർവൈര്യനായി അഹിംസാഹനായി എന്നൊക്കെ പറയുമ്പോൾ അതിന് ഗുണമുണ്ടാകും അപ്പോ ചിലർക്ക് സംശയത്തോന്നു എന്താണ് ബുദ്ധന് അവതാരമായി പിന്നീട് പറഞ്ഞല്ലോ അത് ശരിയാണ് അത് പൗരോഹിത്യ കുതന്ത്രമാണ് ബുദ്ധനെ അവതാരമാക്കിയത് കാരണം ബുദ്ധനെ നശിപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായി ബുദ്ധനെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും എന്ത് അത് ലോകത്തിന്റെ പല ഭാഗത്തായി അത് അവശേഷിച്ചു ഒരുപാട് എതിർപ്പുകളൊക്കെ നേരിടുന്നു പൗരോഹിത്യ ദുഷ്പ്രഭുത്വം എന്ന് പറയും ഇത് രണ്ടും കൂടെ ചേർന്നുകൊണ്ട് നശിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അത് അവശേഷിച്ചു അവശേഷിച്ചു കഴിഞ്ഞപ്പം പിന്നെ എന്താണ് ഒരു നെഗറ്റീവ് അഡോപ്ഷൻ എന്ന് പറയും ബുദ്ധനെ കൂടെ ഇങ്ങോട്ട് ചേർന്നത് ബുദ്ധൻ വാസ്തവത്തിൽ എന്താണോ അതിന് വിപരീതമായി കയറിയിരിക്കുക അതാണ് അതിനുവേണ്ടിയിട്ടാണ് ബുദ്ധനെ അവതാരമാക്കിയത് കാരണം അവതാരം എന്ന് പറയുമ്പം അവിടെ അഹിംസയെ ന്യായീകരിക്കാം പല കാര്യങ്ങളും ചെയ്യാം ബുദ്ധൻ അതിനക്കെതിരായി നിന്നയാളാണ് അപ്പൊ അവതാരമായി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധൻ എന്റെ പേരിൽ ഹിംസയാണ് കാരണം അവതാരങ്ങൾക്ക് ഹിംസ നിഷിദ്ധമല്ല അപ്പോ ബുദ്ധനൊരു പുതിയ ജ്ഞാനം ബുദ്ധനെ സ്വന്തമാക്കുന്നത് അങ്ങനെ സ്വന്തമാകുമ്പോൾ വാസ്തവത്തിലുള്ള ബുദ്ധൻ എന്താണ് ജനങ്ങൾ ആ ബുദ്ധനെ അറിയില്ല മറ്റവതാരങ്ങളെ പോലെ അവതാരങ്ങൾക്കുള്ള എല്ലാ ചാതുര്യം ബുദ്ധനും ഉണ്ടാകും ഇത് ആണ് എന്താണോ നമുക്ക് ഉൾക്കൊള്ളാനാകാത്തത് അതിനെ നെഗറ്റീവായി അവതരിപ്പിക്കുക എന്നിട്ട് മാറ്റിയെടുക്കുക വേറെ രീതിയിൽ അവതരിപ്പിക്കുക എന്നാണ് ബുദ്ധന്റെ തനിമയെ വെളിപ്പെടുത്താതിരിക്കുക ബുദ്ധൻ വാസ്തവത്തിൽ എന്താണ് അതിനു വേണ്ടിയിട്ടാണ് അവതാരം അപ്പോ അത് നടക്കുന്ന ഒരു കുഴപ്പമൊന്നുമില്ല ഇതും ഒരു തന്ത്രമാണ് അല്ല ബുദ്ധനെ ബുദ്ധനായിട്ട് അവതരിപ്പിച്ചിട്ടില്ല അങ്ങനെ അവതാരമില്ല ബുദ്ധനെ ബുദ്ധനായിട്ടുള്ള അവതാരമില്ല മറ്റവതാരങ്ങളെ കൂട്ടത്തിൽപ്പെടുത്തി അതുകൊണ്ടാണ് അതാണ് അടുത്ത് പറയുന്നത് ജിതയിൽ വാപ്പാണ് ജിന എന്നുള്ളത് വേണ്ട എന്നാണ് മറ്റൊരു പക്ഷം ബുദ്ധനോട് സ്വീകരിച്ച പക്ഷം ജനനം തന്നെ എന്താണ് പാഠം ജിത്ത പിന്നെ ക്യാൻസർ കൾച്ചർ എന്ന് പറയും കേട്ടില്ല കേട്ടിട്ടില്ലെങ്കിൽ കേട്ടു അതാണ് നമുക്ക് സ്വീകാര്യമല്ലാത്തത് എന്നാൽ നമുക്ക് ശരിയെന്ന് ബോധ്യപ്പെടുന്ന ആശയങ്ങൾ അഭിപ്രായങ്ങൾ അത്തരം ആശയങ്ങളോടും അഭിപ്രായങ്ങളോടും അത്തരം ആശയങ്ങൾ അവരുടെ വക്താക്കളോട് പഴയകാലം പോലെ സ്വീകരിച്ചു എന്ന ഒരു ഒരു എന്താണ് കുതന്ത്രമാണ് ക്യാൻസർ കൾച്ചർ എന്ന് പറയുന്നത് ബുദ്ധനോട് പ്രയോഗിക്കുന്നതാണ് അതായത് ബുദ്ധനെ പൂർണ്ണമായും ബഹിഷ്കരിക്കാൻ വേണ്ടി പല വഴികളും ചെയ്യും അപ്പോൾ നമ്മുടെ ചരിത്രമോ നമ്മുടെ സാംസ്കാരികമായ ചരിത്രമോ രാഷ്ട്രീയമായ ചരിത്രമോ ഒന്നും അറിയാത്ത സാധാരണ മനുഷ്യർ തെറ്റിദ്ധരിപ്പിക്കാൻ ഈ ക്യാൻസർ കൾച്ചർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് പലർക്കും ബുദ്ധനെന്ന് പറഞ്ഞാൽ അലർജിയാണ് എന്തുകൊണ്ട് ബുദ്ധന്റെ വാസ്തവം അവർക്ക് അറിയത്തില്ല അവരുടെ കുറ്റമല്ല അങ്ങനെ ഒരു വലിയൊരു കാഴ്ചപ്പാടുണ്ടാക്കിയെടുത്തു സമൂഹത്തിൽ അപ്പൊ ബുദ്ധനെ ഇല്ലാതെ ചോദിച്ചു പൂർണ്ണമായി അതാണ് ജലൻ പേരെ വേണ്ട ജലനാക്കിയ പ്രശ്നം പിന്നെ എന്തുകൊണ്ട് ബുദ്ധൻ ലോകം അംഗീകരിച്ചു വിദേശികൾ ഇന്ത്യയിൽ വന്നിട്ട് ബുദ്ധനും കൊടുത്തു അപ്പോൾ ബുദ്ധ കുറിച്ച് പഠിച്ചു ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ബുദ്ധന്റെ ആശയങ്ങളെക്കുറിച്ച് എല്ലാം പഠിച്ചു പഠിച്ചു കഴിഞ്ഞാൽ അവരാണ് ബുദ്ധനെ ഉയർത്തി കൊണ്ടുപോകുന്നത് ബുദ്ധനെന്ന് പറയുന്ന ഒരു മഹാൻ ലോകത്തിന് മഹാനായി അവതരിപ്പിച്ച അവരാണ് അങ്ങനെയാണ് ലോകം ആർണോടിനെ പോലുള്ളവരൊക്കെ ബുദ്ധനെ കുറിച്ച് എഴുതി ലോകം അറിയുന്നത് ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു അല്ലെങ്കിൽ ലോകം അറിയത്തില്ല സംസ്കൃതത്തിലൂടെ അതറിയാൻ പറ്റത്തില്ല പക്ഷെ ഇംഗ്ലീഷിലൂടെ അറിയില്ല പക്ഷെ ഇവിടെ ഉള്ളവർക്ക് ഇന്നും അത് ബോധ്യം വന്നിട്ടില്ല ബുദ്ധന്റെ മഹത്വം തിരിച്ചറിഞ്ഞു അവിടെ ഈ രണ്ടും ബുദ്ധനെ ഇതിനെ പ്രയോഗിച്ച വജ്രായുധമാണ് ഒന്ന് ഈ നെഗറ്റീവായ അഡോപ്ഷൻ മറ്റൊന്ന് ക്യാൻസർ കൾച്ചർ രണ്ടും പക്ഷെ രണ്ടിനെയും ബുദ്ധൻ ലോകത്തിന് മുമ്പിൽ അതിജീവിച്ചു ഭാരതത്തിൽ അതിജീവിച്ചെന്ന് പറയാൻ പറ്റും ലോകഭക്തരെ ശ്രദ്ധിച്ചാൽ അത് രണ്ടും കൂടെ എഴുതി അദ്ദേഹം പറഞ്ഞു ഹിംസ സ്ത്രീയുടെ ബഹുമാനം ബുദ്ധൻ ശരിക്കും വേദത്തെ തന്നെ നിഷേധിച്ചു കാരണം അതിന് പ്രധാനമായും വേദത്തെ നിഷേധിക്കാൻ കാരണം ഈ രണ്ട് കാര്യങ്ങളുള്ള കൊണ്ടാണ് അങ്ങനെ പറ്റില്ല കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും വേദം എന്ന് പറയുന്ന പ്രമാണത്തെ ആശ്രയിച്ചാണ് ഈ രണ്ട് കാര്യങ്ങൾ വേദത്തെ അംഗീകരിക്കുകയും വേദം നിഷേധിക്കുകയും ചെയ്യുന്ന കാര്യം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വേദം എന്ന് പറയുന്ന പ്രമാണം മറ്റൊന്ന് സാമൂഹ്യ ആചാരം അപ്പോൾ ഒരു സാമൂഹ്യ ആചാരം എന്നുള്ളതിനൊക്കെയാണ് സ്ത്രീക്ക് അസമത്വം ഉണ്ടായത് ഒരു ആചാരം എന്നുള്ളതിനൊക്കെയാണ് പ്രമാണത്തെ അപേക്ഷിച്ച് ആചാരമായിരുന്നു സ്ത്രീകളെ ഭോഗോപകരണമായി കാണുക അപ്പൊ അതിന് പകരം ബുദ്ധൻ എന്ത് ചെയ്തു സ്ത്രീക്ക് സമത്വം അത് ബുദ്ധൻ നേരത്തെ തന്നെ പറയുന്നു സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസം ഇത് മറ്റേത് രണ്ടും വേദപ്രമാണത്തിൽ അവിടെ നിൽക്കുന്നു അപ്പൊ വേദത്തെ നിഷേധിച്ച് പറ്റും കാരണം വേദത്തിലൂടെ അത് സമർത്ഥിക്കാൻ ശ്രമിക്കും വേദത്തെ നിഷേധിച്ച വേദപ്രാമാണ്യം കൊണ്ട് ശ്രദ്ധിക്കുന്നില്ല അപ്പൊ അത് ഭാരതത്തിൽ മാത്രം സംഭവിച്ചല്ല ലോകം മുഴുവൻ സംഭവിച്ച ഒരു കാര്യമാണ് സ്ത്രീ വിരുദ്ധത എന്ന് ഭാരതത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയുണ്ട് ഇത്തവണ എക്കണോമിക്സിന് നോബൽ സമ്മാനം കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആർക്കാണെന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഉണ്ടോ ഈ ലോകത്ത് ഇവിടെ ഒരു സ്ത്രീക്കാണ് ഒരു അമേരിക്കൻ പ്രൊഫസർ അപ്പൊ അവരുടെ റിസർച്ച് എന്ന് പറയുന്നത് സ്ത്രീകളുടെ സാമ്പത്തികമായ പിന്നോക്ക അവസ്ഥയാണ് ഈ നോബൽ സമ്മാനം എന്ന് പറയുമ്പോൾ എന്തൊക്കെ തട്ടിക്കൂട്ടി പ്രബന്ധമല്ല പേച്ചിലേക്ക് വേണ്ടി എഴുതുന്ന സാധനമാണ് മനസ്സിലായി അപ്പോ അവര് ഇരുന്നൂറ് വർഷം ലോകം മുഴുവനും ഇത് സ്ത്രീകളൊക്കെ ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നു കുറഞ്ഞ പക്ഷം പഠിച്ചപ്പോ മനസ്സിലാകുന്നത് സ്ത്രീകള് ചില രംഗങ്ങളിലൊക്കെ രാഷ്ട്രീയമായി ചില വ്യക്തികൾ ഉയർന്നു വന്നിട്ടുണ്ട് നിങ്ങൾ പറയും ഇന്ദിരാഗാന്ധി ഇന്ത്യ ഭരിച്ചില്ലേ എന്നൊക്കെ പറയുന്നു അതുപോലെ വിദ്യാഭ്യാസപരമായി പലയിടത്തും മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് പക്ഷെ സ്ത്രീകളുടെ സാമ്പത്തികമായ അവസ്ഥ ഇന്നും വളരെ പുരോഗമാണ് സാമ്പത്തികമായ പുരോഗതി സ്ത്രീ സമൂഹത്തിന് ഉണ്ടായിട്ടില്ല എന്ന് കണ്ടെത്തിയത് അതിനുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചതും എന്താണ് അതിനാണ് നോബൽ പ്രൈസ് കൊടുത്ത ഈ വർഷം കൂടുതലൊന്നും മനസ്സിലാക്കുന്നത് നോബൽ കമ്മിറ്റിയുടെ പ്രസ് റിലീസ് വായിച്ചു വയ്ക്കുകയാണ് അതിനകത്ത് വിശദമായി കൊടുത്തിട്ടുണ്ട് അപ്പോ സ്ത്രീകളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇന്നും അവർ ഇന്ത്യയും പഠന വിധേയമായി ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥ അതും പ്രത്യേകം മനസ്സിലാക്കി ഇന്നും സാമ്പത്തികമായ വളരെ പിന്നോക്കമാണ് അതായത് സ്ത്രീകൾക്ക് സാമ്പത്തിക രംഗത്ത് തുല്യ തുല്യനീതിയില്ല ഒരേ ജോലി പുരുഷൻ ചെയ്താലും സ്ത്രീ ചെയ്താലും ഒരേ വേതനമില്ല ലോകത്ത് പല ഭാഗം ഒന്നോ രണ്ടോ സ്ത്രീകളൊക്കെ എവിടെയെങ്കിലും സി ആയിരിക്കുന്നു എന്ന് വിചാരിച്ചു സ്ത്രീ സമൂഹത്തിന്റെ ഉന്നതിയല്ല അതെന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ദീർഘകാലം സ്ത്രീകളെ അടിച്ചമർത്തിയതുകൊണ്ടാണ് അതുകൊണ്ടാണ് സ്ത്രീകൾ പിന്നോക്ക അവസ്ഥ അല്ല സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് പ്രത്യേക ദീനൊന്നും ഉണ്ടായതുകൊണ്ടല്ല അതുകൊണ്ടല്ല അത് സംഭവിച്ചത് അപ്പോൾ അടിച്ചമർത്തപ്പെടുന്ന സമൂഹം എവിടെ ആയാലും ശരി അവർ പിന്നോക്കാവസ്ഥയിലേക്ക് പോകും അവരുടെ ചെലവിൽ മറ്റുള്ളവർ ഉയരുകയും അപ്പൊ സ്ത്രീകളുടെ ചെലവിൽ എന്ത് ചെയ്തു പുരുഷന്മാരും മേളിലോട്ട് പോകും ആ സ്ത്രീകളുടെ ചെലവിലാണ് അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യും കഷ്ടപ്പാട് ത്യാഗം സഹിക്കേണ്ടത് സ്ത്രീ അതിന്റെ ഗുണഭോക്താവാല് പുരുഷ ഇത് അവരുടെ പഠനത്തിലുള്ളതാണ് ഇതിനാണ് നമ്മൾ പറയുന്നത് സീത ആദർശം എന്ന് പറഞ്ഞ് പെണ്ണുങ്ങളെ തന്നെ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് ബോധമില്ലാത്ത കഴിവുകളാണ് എന്താണ് സ്വന്തം ചെലവിൽ പുരുഷന്മാരെ വളർത്തിയിട്ടാണ് ഇവർ പറയുന്നത് എന്നാണ് സഹിക്കുക ക്ഷമിക്കുക സ്ത്രീയെന്ന് വെച്ചാൽ എന്നൊക്കെ പറഞ്ഞു കിടക്കുന്ന ഇതാണ് വിവരമില്ലായ്മയാണ് ഇതിനാണ് തവണ നമ്മൾ പ്രൈസ് കിട്ടിയത് അവിടെ മനസ്സിലാക്കി അത് അടച്ച് അടിച്ചമർത്തലാണ് നിങ്ങളുടെ ചില വേറൊരാൾ ശൈലി അത് എന്റെ ത്യാഗമാണെന്ന് പറയുന്നത് എത്ര വിഹിതമാണ് പരമാപത്രമാണ് ആ എന്തായാലും അത് കഴിഞ്ഞു ഞാൻ ഇതൊക്കെ എന്റെ ദൗത്യമാണ് അതുകൊണ്ട് മറ്റുള്ള ഏ അത് ഞാൻ കഴിഞ്ഞ ദിവസം സ്ത്രീയുടെ പൂജയും ചാണകത്തിന്റെ പൂജയും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് കാര്യം അത് കേക്കണം എന്നാ പറഞ്ഞത് ഏ രണ്ടു ദിവസം മുമ്പത്തെ ക്ലാസ് കേട്ടു കേട്ടായിരുന്നാ ആ അതാവണം വല്ലപ്പോഴും ഇവിടെ വന്നിരുന്നാൽ പോലെ അതുകൂടെ നിങ്ങൾ പഴംപൊരി പൂജിച്ചിട്ട് എന്ത് ചെയ്യും പഴം പഴംപൊരി പൂജിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും കഴിക്കും ചാണകം പൂജിച്ചാലും ഈ ഈ വ്യത്യാസം മനസ്സിലാക്കിയാ രണ്ടും പൂജിക്കുന്ന സ്ഥലം അതുകൊണ്ട് പൂജിച്ചു ഞങ്ങൾ ഊരയുടെ ആൾക്കാരാണെന്ന് പറയും യാതൊരു കാര്യമില്ല അതൊക്കെ വേറെ മാർക്കറ്റിൽ പറയാൻ കൂടെ പറ്റില്ല അപ്പൊ ഇത് നോക്കാം അത് നീതിയുടെ വിഷയമാണ് നീതി എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ബോധമുണ്ട് ഇരുപത്തി അഞ്ചാമത്തെ പദ്യം ആദ്യം നോക്കുക ഇല്ലെങ്കിൽ ഇതുപോലെ പറഞ്ഞു പറഞ്ഞു പ്രധാന പദ്യം പോകും ഇത് ഒരുപാട് സ്ഥലത്ത് ഉദ്ധരിക്കുന്നതാണ് പക്ഷെ ചിലവ് വേറെ എവിടെയെങ്കിലും കാണുമായിരിക്കും ഇതൊക്കെ ചിലവ് മഹാഭാരതത്തിൽ നിന്നാണ് എന്താന്ന് പറയാൻ പറ്റില്ല എന്തായാലും ബുദ്ധ ഉച്ഛിഷ്ടം ജഗത്സം എന്ന് ഇത് വായിക്കുമ്പോൾ മനസ്സിലാക്കാം രാമായണത്തിൽ ബുദ്ധൻ വന്ന് നമ്മൾ കണ്ടതാണ് അപ്പൊ ഈ രാമായണത്തിൽ വന്ന് ബുദ്ധൻ അപ്പൊ ആര് മുമ്പൻ ആര് പിമ്പൻ വ്യാസനും ഒക്കെ ബുദ്ധന്റെ പിന്നിലാണ് മുന്നിലല്ല ചിത്തം കാരണവർദ്ധാനം തസ്മിൻ ജഗത്രയം തസ്മിൻ ക്ഷീണേ തജ്വത്സ്യം പ്രേരിത ഇത് വളരെ പ്രസിദ്ധമായ കാര്യമാണ് ഇത് സത്യമാണ് പണ്ടേ മനുഷ്യൻ കണ്ടെത്തിയാണ് എന്നും മനുഷ്യർക്ക് ഇത് തന്നെ അഭിപ്രായം വലിയ വ്യത്യാസമുണ്ട് എന്താണ് ചിത്തം കാരണമർത്ഥം സർവ അർത്ഥങ്ങൾ കാരണം എന്താണ് നമ്മുടെ മനസ്സ് തന്നെയാണ് അർത്ഥങ്ങൾക്കും അനർത്ഥങ്ങൾക്കും അർത്ഥം എന്ന് പറയുമ്പോൾ ധർമ്മ അർത്ഥ കാമ മോക്ഷ പുരുഷാർത്ഥങ്ങൾ എടുക്കാം ഇവിടെ ജഗത്രയം എന്ന് പറയും അത് കുറച്ച് അർത്ഥവാദപരമായി പറയുന്നതാണ് എന്നാലും മനുഷ്യൻ കൂടുതൽ ചർച്ച ചെയ്യുന്ന ഇതാണല്ലോ പുരുഷാർത്ഥങ്ങളെ സംബന്ധിച്ചാണ് ഓട്ടങ്ങളുമുണ്ട് നേട്ടവുമുണ്ട് എല്ലാം എന്നാലും പ്രധാനമായി വരുന്നത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അതായത് നമ്മളെ സംബന്ധിച്ച് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചോയ്സുകളുണ്ട് ജീവിതത്തിൽ ബോധപൂർവമായ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അല്ലാതെ വരുന്ന തിരഞ്ഞെടുപ്പ് ബോധപൂർവം അല്ലാതെ അതൊന്ന് പ്രധാനമാണ് അതിന് കാരണം എന്താണ് ചിത്തമാണ് നിങ്ങൾ ഞാനിവിടെ ഇരിക്കുന്ന എന്തിനാ എന്താ ഇതിന് കാരണം പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഞാനിവിടെ എന്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്നു എന്താ കാരണം ഇത്രയോ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് എന്റെ അഭിപ്രായം ആയിട്ടെങ്കിലും നിങ്ങൾ പറയും ചിത്തമാണ് നമ്മുടെ മനസ്സ് നമ്മളെ കൊണ്ടെത്തിച്ചതും നമ്മുടെ ഇവിടെ ഇരുത്തുന്നത് ആത്യന്തികമായി വന്നാൽ അത് നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പാണ് അങ്ങനെ തെരഞ്ഞെടുക്കുന്നതിന് ഒരുപക്ഷെ നമുക്ക് പല ഉണ്ടായിരിക്കാം പല ഉണ്ടായിരിക്കാം നമുക്ക് പല ഉണ്ടായിരിക്കാം ചിലപ്പോൾ നഷ്ടബോധം ഉണ്ടായിരിക്കും പലതും കാണും പക്ഷെ ആത്യന്തികമായ എന്താണ് തന്റെ മനസ്സിന്റെ തിരഞ്ഞെടുപ്പാണ് ജീവിതത്തിൽ പക്ഷെ എല്ലാം അങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റില്ല ഏതാണ് ഉദാഹരണം പറഞ്ഞ അത് എന്റെ ഈ തുണിയുടെ കളർ ഇത് ഞാൻ തിരഞ്ഞെടുത്തല്ല എനിക്കെതിരെ യാതൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്റെ മാതാപിതാക്കളാണ് ഞാൻ തിരഞ്ഞെടുത്തതല്ല അവരെന്നെ തിരഞ്ഞെടുത്തതല്ല രണ്ടുപേർക്ക് രണ്ടു കൂട്ടർക്കും തെരഞ്ഞെടുപ്പ് സാധ്യമല്ല എന്റെ സഹോദരങ്ങൾക്ക് എന്റെ തിരഞ്ഞെടുപ്പല്ല അവരുടെ തിരഞ്ഞെടുപ്പല്ല ഞാൻ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയാത്തത് അത് ചിത്തമാണെന്ന് പറയാൻ പറ്റില്ല എന്റെ തൊലിയിലെ ഈ നിറം എന്റെ ചിത്തത്തിന്റെ സൃഷ്ടിയാണെന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് അതിരുകടന്ന അവകാശവാദമായി പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പറയുന്ന ഇത് എന്താണ് പുരുഷാർത്ഥങ്ങൾ ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇതെന്തായാലും നമ്മുടെ ചിത്തത്തിന്റെയാണ് അതിൽ വരുന്ന ശരിയും തെറ്റും നേട്ടവും കോട്ടവും ലാഭവും നഷ്ടവും ജയവും പരാജയവും എല്ലാം നമ്മുടെ ചിത്രത്തിന്റെ തിരഞ്ഞെടുപ്പുകളാണ് ഇത് ആർക്ക് നിഷേധിക്കാം എവിടെയെങ്കിലും നമ്മുടെ ഒരു തീരുമാനം വരും ശരി എന്നാൽ ഇനി ആശ്രമത്തിലേക്ക് പോകണം അത് അതാണ് ചിത്തത്തിന്റെ തിരഞ്ഞെടുപ്പെന്ന് പറയുന്നത് ഇവിടെ തുടരാം ചിത്തത്തിന്റെ തിര അതിന് പല കാരണങ്ങളും കാണും നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം അത് പ്രേരിപ്പിക്കും അങ്ങനെ വരുമ്പോൾ എന്തായി ചിത്തം കാരണം അധ്വാനമാണ് സർവാർത്ഥങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിന് ഇങ്ങനെയുള്ള തിരഞ്ഞെടുക്കപ്പെടുന്ന സർവാർത്ഥങ്ങൾക്കും കാരണം എന്താണ് ചിത്തമാണ് തസ്മിൻ ജഗത്രയം ഈ പഴയകാലത്ത് മൂന്ന് ലോകം എന്ന് പറയുന്നത് ഒന്ന് ഈ ലോകം മറ്റൊന്ന് സ്വർഗം വേറൊന്ന് നരകം ഈ മൂന്നിനും കാരണമായിരിക്കുന്ന എന്താണോ നമ്മുടെ ചിത്തം തന്നെ ആ ഒരു വിശ്വാസം പറയുകയാണ് നമ്മുടെ ചിത്തം നമ്മുടെ നരകത്തിലെത്തിക്കാം സ്വർഗത്തിലെത്തിക്കാം അല്ലെങ്കിൽ ഈ ലോകത്തിൽ തന്നെ ഈ ലോകത്തിലെല്ലാം ഈ ലോകത്തിലെ എല്ലാം തന്നെ നമ്മുടെ ചിത്തത്തിന്റെ സംഭാവനയാണ് നമുക്ക് ചിത്തം നൽകുന്ന സംഭാവനയാണ് എന്നാ ഇന്ന് വരെ ആർക്കും ഇതെന്താണ് ശരിക്കും മനസ്സിലായിട്ടുണ്ട് മനസ്സിലായിട്ടുള്ള അവകാശവാദങ്ങളെ എന്താണ് മനസ്സ് മനുഷ്യന്റെ ഇത്രയും കാലത്ത് ഈ പരിണാമത്തിനിടയിൽ അവന് മനസ്സിനെ മാത്രം മനസ്സിലാക്കാൻ പറ്റും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത തസ്മക്ഷീണേ ജഗത്ക്ഷീണം ഇനി ഇത് വാസിഷ്ടത്തിന്റെ ഒരു സിദ്ധാന്തമാണ് മനസ്സ് ക്ഷയിച്ചു കഴിഞ്ഞാൽ ക്ഷയിക്കാൻ ക്ഷയിക്കുന്നു പിന്നെ എന്ത് ചെയ്തു ഈ ലോകമേ അവനെ സംബന്ധിച്ച് ക്ഷയിച്ചു ലോകമില്ല അതിന് വാസിഷ്ടം നിർദ്ദേശിക്കുന്ന രണ്ട് വഴികളാണ് ഒന്നെന്താണ് തത്വജ്ഞാനം മറ്റൊന്ന് സമാധി രണ്ടും ആകാമെന്ന് രണ്ടും കൊണ്ട് അവന്റെ മനസ്സ് ക്ഷയിക്കുന്നു മനസ്സ് ക്ഷയിച്ചാൽ അവനെ സംബന്ധിച്ച് ലോകവും ക്ഷയിക്കുന്നു അതാണ് മുക്തി അത് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിവിടെ പറയുന്നത് തച്ചികിത്സ്യം പ്രയത്നത അതുകൊണ്ട് എന്ത് ചെയ്യണം മനസ്സിനെ ചികിത്സിക്കേണ്ടതാണ് ചില രോഗപ്രതികാരെ ചികിത്സ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഉപഭുദ്ധിഭ്യാസം കേട്ടിട്ടുണ്ട് പഠിച്ചു കളയുന്നവരാണ് എല്ലാം പഠിച്ചു കളയുന്നുണ്ട് അങ്ങനെ ഒരു വിശേഷതയുണ്ട് പഠിച്ചതെല്ലാം രോഗപ്രതികാരത്തിന് വേണ്ടിയാണ് ചികിത്സ ചികിത്സാതു എന്നുണ്ടാവും പ്രതികാരം വെച്ചാൽ രോഗത്തിന് പ്രതിവിധി അത് രോഗത്തെ നശിപ്പിക്കുന്നതിനാകാം അല്ലെങ്കിൽ അതിനെ അതിനെ മെരുക്കുന്നതിനാണ് അതുകൊണ്ട് ചിത്തവും എന്താണ് ഒരു രോഗമാണ് അല്ലെങ്കിൽ രോഗമുള്ളവനാണ് രണ്ടും ആവാം രോഗമുള്ളവനെ ചികിത്സിക്കാറുണ്ട് രോഗത്തിനും ചികിത്സിക്കാറുണ്ട് അപ്പോ അതുപോലെ ഒരു ചിത്തവും കാരണം ചിത്രത്തിന് നല്ലതുണ്ടല്ലോ ഇതിൽ തന്നെ പറയുന്നത് എന്താണ് മനയേവ് മനുഷ്യണം കാരണം ബന്ധമോക്ഷമാണ് അപ്പൊ ചിത്തത്തെ ചികിത്സിച്ചു കഴിഞ്ഞാൽ അത് മോക്ഷത്തിന് കാരണം അല്ല ചികിത്സിച്ചില്ലെങ്കിൽ അത് ബന്ധത്തിന് കാരണമാണ് അപ്പൊ ഇവിടെ വൈരാഗ്യപ്രകടമായ ചിത്തത്തിന്റെ ആ മോശം ഭാഗം ഇവിടെ പറയുന്നു നല്ല ഭാഗം എന്ന് പറയുന്നില്ല ഇനി വരുമ്പോ അത് പറയും ഉം ഉം ഇതൊക്കെ ഇത് എഴുതിയാണ് കഥയാണ് ശ്രീരാമൻ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമല്ല കഥാപാത്രത്തിന് എഴുതിയാണ് പറയാം എഴുതിയാണ് അറിയാമെന്ന് പറയാൻ പറ്റും കഥാപാത്രത്തിന് അറിയാമെന്ന് ഞാൻ പറയുന്നു എഴുതിയാണെന്ന് അറിയാം എഴുതിയ പാത്രം ഒരു കഥാപാത്രത്തിലൂടെ അവതരിക്കുന്നു ആ എഴുതിയാളിന് പകരം നമ്മൾ തലയ്ക്കകത്ത് രാമൻ കയറിയെന്നാൽ പകർന്നു പിന്നെ നിങ്ങൾ ചിതായുഗത്തിൽ ജീവിക്കും ആധുനിക ലോകത്ത് ജീവിക്കത്തില്ല അപ്പൊ ഇത് എഴുതിയാണ് ഏതോ ഒരു പ്രഗത്ഭൻ ഒരു ദാർശനികൻ കവി ഒരുപാട് ഗുണവിശേഷങ്ങളുള്ള ഏതോ ഒരു ഒരു മനീഷ് ഒരു ജീനിയസ് എഴുതിയാണ് അദ്ദേഹം ഈ കാര്യം കാര്യം എന്നേ പറയാൻ പറ്റും രാമനിവിടെ തികച്ചും അപ്രസക്തമാണ് രാമന് മോഹൻലാലിന്റെ സ്ഥാനമാണ് ആ കഥ കഥ വിട്ടിട്ട് കാര്യത്തിലേക്ക് ഇത് തത്വചിന്തയാണ് എപ്പോഴും ഏ ആ അത് ഇടയ്ക്കിടയ്ക്ക് രാമൻ ഇവിടെ മാത്രമാണ് പല സ്ഥലത്ത് രാമൻ തന്റെ അറിവ് പ്രകൃതി പിന്നെ പ്രദർശിപ്പിക്കുന്നു കാരണം രാമന് അറിവുണ്ട് നമ്മളെ പോലെ അല്ല നമുക്കും അറിവുണ്ട് എന്നാലും നമ്മൾ എന്ത് ചെയ്യും ദുഃഖിക്കും രാമൻ എന്തുകൊണ്ട് അറിവുണ്ടായി രാമൻ വേദ അധ്യയനം ചെയ്ത ആളാണ് ശാസ്ത്രങ്ങളൊക്കെ അധ്യയനം ചെയ്ത ആളാണ് അതുകൊണ്ട് എന്തായാലും അറിവുണ്ട് പക്ഷെ അതിന്റെ ഒരു അറിവിന്റെ ഭാഗമായി ഇപ്പൊ രാമന് വൈരാഗ്യം ഉണ്ടായിരുന്നു ഇനി വേണ്ട എന്താണ് സമ്യക് ജ്ഞാനം അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഉപദേശം അറിവില്ലാത്തവരും നമ്മൾ നമുക്കൊരാളെയും മന്ദബുദ്ധിയെന്നോ ഇതൊന്നും പറയാൻ പറ്റില്ല തമാശയ്ക്ക് പറയാനുള്ള കാര്യമായി പറയാൻ പാടില്ല അത് എല്ലാവർക്കും അറിവുണ്ട് ഒരു വെടിക്കുള്ള മരുന്ന് എല്ലാവരുടെ കയ്യിലുണ്ട് നമ്മളൊരു സാധാരണ മനുഷ്യനോട് സംസാരിക്കുക നമ്മളെക്കാളും പിന്നെ വേദാന്തം അവർ പറയും പഠിച്ചിട്ടൊന്നുമല്ല ഇത് മഹാഭാരതമായി കാര്യമില്ല അവരവരുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന മനുഷ്യർക്ക് ഒരുപാട് പക്ഷെ ഒന്ന് പ്രായോഗികമാകുന്നില്ല അതാണ് രാമന് നമുക്കും എല്ലാം പറ്റുന്ന പ്രശ്നം അതാണ് അറിവൊക്കെ ഉണ്ട് പക്ഷെ ഒന്നും ഒരിടത്തും പ്രയോഗിക്കാൻ പറ്റില്ല പ്രയോഗിക്കുന്നിടത്ത് പരാജയപ്പെടും രാമനും ആ ഒരു അവസ്ഥയിലാണ് അപ്പൊ അവിടെയാണ് വസിഷ്ഠൻ സഹായിക്കുന്നത് എന്നിട്ടെന്ത് രാമനെ മാറ്റിയെടുക്കും നമ്മളെല്ലാവരും രാമന്മാരല്ലേ അപ്പൊ തസ്മിൻ ക്ഷീണേ ജഗം ക്ഷീണം ചിത്തം ക്ഷയിച്ചു കഴിഞ്ഞാൽ ലോകം ക്ഷയിച്ചു അതുകൊണ്ട് എന്താണ് ഇപ്പൊ വളരെ പ്രയത്നിച്ച് ആ മനസ്സിനെ ഒന്ന് കൈകാര്യം ചെയ്യണം അതറിയാം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും അറിയാം പക്ഷെ കഴിയുന്നില്ല അതാണ് പ്രശ്നം അതിന് കഴിവുറ്റവനാക്കുകയാണ് ഇവിടെ ഉപദേശത്തിലൂടെ ചെയ്യുന്നത് എന്നൊന്നും അറിയാൻ വയ്യാത്ത ആളാണ് മനസ്സിലായല്ലോ മനസ്സിനെ കുറിച്ചാണ് പറയുന്നത് ഇത് ഒന്നാമത്തെ ദോഷയിൽ ജഡ്ജരതാം ജാതി സത്കാര്യ സേവന വാദാന്ത പിച്ഛലവൻ ചേതശ്ചർതി ചഞ്ചലം ഒരു കവിയുടെ പ്രത്യേകത എന്താണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ് സൂക്ഷ്മമായ നിരീക്ഷണം നമ്മൾ കാണാത്തൊക്കെ അവർ ഇത് ഒരു ഒന്നാന്തരം കവിയാണ് അപ്പോ തത്വചിന്തയെ കവിതയിലൂടെ അവതരിപ്പിക്കും ദോഷയെ ജർജരതാമിയാണ് ചിത്രത്തിന് ഒരുപാട് ദോഷങ്ങളുണ്ട് ആ ദോഷങ്ങളെ കൊണ്ട് എന്ത് ചെയ്തു എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഒരുപാട് അസുഖങ്ങൾ പിടിപെട്ട് യുവാവസ്ഥയിൽ തന്നെ വൃദ്ധാവസ്ഥ പ്രാപിക്കുന്നു ചിത്തവും ഒരുപാട് ദോഷങ്ങളുള്ളതുകൊണ്ട് വാർദ്ധക്യത്തെ പ്രാപിച്ചിരിക്കുകയാണ് ജീർണിച്ചിരിക്കുകയാണ് സത്കാര്യ ആര്യസേവന സത്കാര്യമാകുന്ന ആര്യസേവനം ഇല്ലാന്നുള്ളു സത്കാര്യം സത്തുക്കളുടെ കാര്യം സത്തുക്കളുടെ പ്രവൃത്തി എന്താണ് ആര്യസേവനം ഗുരുക്കന്മാരെ സേവിക്കുക സത്തുക്കളുടെ പ്രവൃത്തി അതില്ലാത്തത് കൊണ്ടെന്നത് ആണ് സത്കാര്യ ആര്യസേവന സത്പ്രവൃത്തിയാകുന്ന ഗുരുക്കന്മാരുടെ സേവ സത് സത്പ്രവൃത്തി എന്ന് വെച്ചാൽ സത്തായ പ്രവൃത്തി എന്നല്ല സത്തുക്കളുടെ പ്രവൃത്തി സത്തുക്കളുടെ പ്രവൃത്തിയാകുന്ന ഗുരുക്കന്മാരുടെ സേവ എന്നുള്ള അതില്ലാത്തതുകൊണ്ട് വീണ്ടും വ്യാകരണം എന്നെ കൊണ്ട് പറയുകയാണ് ഇവിടെ ആർക്കും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് ലബ്ലോബേ കർമ്മണ്യ അധികരണേച്ച പഠിച്ചിട്ടുള്ളതാണ് ലബ്ലോപം ലപ്പിന് ലോപം വരാത്തിടത്ത് ലപ്പിന് ലോപം വന്നതായി വിളിച്ചുകൊണ്ട് കർമ്മത്തിനും അധികരണത്തിനും പഞ്ചമി വരും ഞാൻ പലവണ പറഞ്ഞിട്ടുള്ളതാണ് ആസനാത് പ്രേക്ഷകയും ഞാനിപ്പോൾ ആസനാത് പ്രേക്ഷകയെന്ന് വെച്ചാൽ കസേരയിൽ ഇരുന്നുകൊണ്ട് നോക്കുന്നു എന്നുവെച്ചാൽ ആസനം ആരോഗ്യ പ്രേക്ഷത കസേരയിൽ ഇരുന്നിട്ട് നോക്കുന്നു അവിടെ ആരോഗ്യ എന്ന് പറയുന്നതിന്റെ ബന്ധത്തിന് ലോകം വന്നിരിക്കുകയാണ് അതുകൊണ്ട് പഞ്ചമി വന്നു ആസനെ ആരോഗ്യ അവിടെ സപ്തമിക്ക് ലോകം വന്നു പ്രാസാദാത് പ്രേക്ഷത അതാണ് കർമ്മത്തിന് ലോകം കർമ്മം വരുന്നത് ആസാദം ആരോഗ്യ പ്രേക്ഷകൻ ആസനാത് പ്രേക്ഷകൻ എന്ന് പറഞ്ഞാൽ ആസനെ ആരോഗ്യ പ്രേക്ഷകൻ ഇരിപ്പിടത്തിൽ ഇരുന്നിട്ട് നോക്കുന്നു ഇവിടെ അധികരണമാണ് അധികരണത്തിൽ എന്തോന്നു പഞ്ചമി ഒന്നാണ് ആസനം ആരുഹ്യ ആരോഹ്യ ലോപിച്ചതായി കണക്കാക്കി ആസനെ ആരുഹ്യ ആരോഹ്യ ലോപിച്ചതായി കണക്കാക്കിയിട്ട് ആസന ശബ്ദത്തിൽ നിന്ന് പഞ്ചമി ഒന്ന് ആസനാത് പ്രേക്ഷതയെന്ന് പറയുന്നു പ്രാസാദം ആരക്ഷിക്കാം രക്ഷിതേ മാളികയുടെ മുകളിൽ കയറിയിട്ട് നോക്കുന്നു ആസനം ഉപവിശ്യാന്നും പറയാം ആസനത്തിൽ ഇരുന്നിട്ട് ആസനെ ഉപവിശി പ്രേക്ഷത പ്രാസാദം ആരുഹി പ്രേക്ഷത അപ്പോ കെട്ടിടത്തിന്റെ മോളിൽ കയറിയിട്ട് നോക്കുന്നു അവിടെ എന്താണ് നിബന്ധത്തിന്റെ ലോകവും വന്നിട്ട് ദ്വിതീയയുടെ സ്ഥാനത്തും സപ്തമിയുടെ സ്ഥാനത്തും പഞ്ചമിയും അങ്ങനെ വരുന്നിടത്താണ് ഇങ്ങനെ പ്രയോഗിക്കുന്നത് പലയിടത്തും വരാറുണ്ട് കാരണം നമ്മൾ ഈ എന്താണ് അതിങ്കിൽ നിന്ന് മൂക്കക്കാൽ ഹേതുവായിട്ട് മജമി എന്നൊക്കെ പഠിച്ചു വെച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിലാകും ഇത് വ്യാകരണം തന്നെ അറിയില്ല അല്ലാതെ രൂപചന്ദ്രിക അതൊന്നും പഠിച്ചിട്ട് പഞ്ചമിയുടെ അർത്ഥം പഠിച്ചുകൊണ്ടത് മനസ്സിലാകുന്നത് ആ നിയമം തന്നെ അറിയില്ല അപ്പോ ഇവിടെ എന്താണ് സത്കാര്യം ഇവിടെ വ്യാഖ്യാനത്തിൽ അത് കുറച്ച് കൊടുത്തിട്ടുണ്ട് മുഴുവൻ വിഹായ സത്തുക്കളുടെ പ്രവൃത്തി ചെയ്യാതെ ആര്യസേവനം വിഹായ ഗുരുക്കന്മാരുടെ സേവനം ചെയ്യാതെ ചെയ്യാത്തത് കൊണ്ട് ഇവിടെ നിബന്ധന ലഭിച്ചു പഞ്ചമി യോഗി ദ്വിതീയ വരേണ്ട സ്ഥാനത്ത് വാത അന്തം ഇച്ഛലവങ്ങൾ നമ്മുടെ പ്രകൃതിയെ നിരീക്ഷിച്ചത് മയിലിങ്ങനെ കീലി പടർത്തി നിൽക്കുമ്പോൾ കൃഷിയിച്ചിട്ട് പോയാൽ ടൗണിൽ ഇരുന്നാൽ പറ്റില്ല ആ കാട്ടിൽ ചെയ്യുകയാണ് മയിലുകളിങ്ങനെ നൃത്തം ചെയ്യുമ്പോൾ കാറ്റാണ് ഇവിടെ എപ്പോഴും കാറ്റാണ് കട്ടടിക്കുമ്പോ ഈ മേൽപ്പീലയുടെ തുമ്പ് അത് കാറ്റിനെ ഇങ്ങനെ ചലിക്കും വളരെ വേഗത്തിൽ ചലിക്കും മേൽപ്പീര് കണ്ടിട്ടില്ലാത്തവർ പുറത്തിറങ്ങി തെങ്ങിന്റെ മേലെ കാറ്റടിക്കുന്ന തെങ്ങിന്റെ ഓലകൾ ചലിക്കും അതായത് ഇവിടെ മലയാളത്തിൽ പറയുമ്പോൾ അത് പറഞ്ഞാണ് അതാണ് പിച്ച മേൽപ്പീര് ലവം അതിന്റെ അധ്യായം അതുപോലെ അത് ചലിക്കുന്നതുപോലെ ചഞ്ചലം ചഞ്ചലം ചേതഹ ചേതഹ ചഞ്ചലം ചലം എന്റെ ചിത്തം എന്ന് പറയുന്നത് ഇങ്ങനെ ചഞ്ചലമായി അസ്ഥിരമായി ചലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് ചിത്തം ഇങ്ങനെ അസ്ഥിരമായി ചിരിക്കുന്നു സത്പ്രവർത്തി ഞാൻ ചെയ്തില്ല അതായത് സേവ ചെയ്യാത്തതുകൊണ്ടാണ് എന്ന് ഗുരുവിനോട് പറയുന്നു ശിഷ്യനോട് പറയുന്നു ഇതാണ് എന്റെ ചിത്രത്തിന്റെ അവസ്ഥ നമുക്ക് ഒരുപാട് വ്യാഖ്യാനിക്കാം പക്ഷെ വ്യാഖ്യാനിച്ച നമുക്ക് രണ്ടൂർ പദ്യമെങ്കിലും പറയണ്ടേ അതുകൊണ്ട് ഞാൻ അവിടെ അടുത്തല്ലോ ഇതസ്ഥ ഇതസ്ഥ സുവ്യക്തിരം വ്യർത്ഥമേവ വിധാവതി ദൂരാ ദൂരതരം ദീനം ഗ്രാമേ കൗലേയകോ യഥാ ഇതും വളരെ നിരീക്ഷണത്തിലാണ് ഇത് വായിച്ചപ്പോൾ ഞാൻ ചിരിച്ചു പോയി വാസു എന്റെ ബാല്യകാല ഓർമ്മകളൊക്കെ എന്താണ് ഇതസ്ഥ ഇതസ്ഥ സുവ്യക്തിരം അവിടെ ഇവിടെ വളരെ തിടുക്കപ്പെട്ടു വ്യർത്ഥമേയോ ഇല്ല പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല ഇങ്ങനെ ഓടി നടക്കുകയാണ് ആരെയും കൗലേയത ഗ്രാമങ്ങളുടെ നാക്യം നിങ്ങൾ കണ്ടിട്ടുണ്ട് ഗ്രാമങ്ങളിലെ നാക്യം ഏത് ഇടവഴിയെ സഞ്ചരിച്ചാലും ഇവനിങ്ങനെ പോകുന്നതാണ് ഓടുകയല്ല നടക്കുകയാണ് എന്തോ അത്യാവശ്യ കാര്യം സാധിക്കാൻ പോകുന്ന പോലെ പോകുന്നു ആരും കടിക്കത്തില്ല കാരണം ഒരു ഗ്രാമത്തിലെ എല്ലാ പട്ടികൾക്കും എല്ലാ പട്ടികളെയും മനുഷ്യനെ അറിയാം അതുകൊണ്ട് അവർ പരസ്പരം ഉപദ്രവിക്കത്തില്ല കടിക്കത്തില്ല നഗരങ്ങളിലാണ് ഈ പട്ടി പേടുകാരെ കഴിക്കുന്നത് അപ്പൊ ഇവരൊരിക്കലും റെസ്റ്റ് എടുക്കാറില്ല ഇവരെന്താണ് ഇങ്ങനെ പാറ്റുകൊണ്ടേ കോലേയകൻ പട്ടിയുടെ ഒരു സ്വഭാവമാണ് ഓടിക്കൊണ്ടേ കൗലേയനം പറയുന്നത് കുലസ്യ അപത്യമാണ് കുലത്തിൽ പിറന്നവരെന്നാണ് അർത്ഥം അത് കുലീലൻ അഭിജാതിയുള്ളവരും പട്ടിക്ക് ഒരേ പേരാണ് രണ്ടിന്റെ വിത്പത്തി ഒരുപോലെയാണ് ഒരു വ്യത്യാസമില്ല കുലത്തിൽ പിറന്നവനാണ് ആര് കുലീനൻ പട്ടിയോ പേര് ഭാഷാപരമായി ഒരർത്ഥ വ്യത്യാസം പക്ഷെ രണ്ടുപേർക്കും ഉപയോഗിക്കുന്ന കൗലേയനിന്റെ കുലീനൻ എന്ന് പറഞ്ഞുകൊണ്ട് പട്ടിയെന്ന് പറഞ്ഞു എങ്ങനെ ഇത് ഒത്തു വന്നു എന്നറിയില്ല ഗ്രാമീയ പ്രത്യേകം പറയുന്നത് ഗ്രാമത്തിലെ കാഴ്ചയാണ് ഗ്രാമത്തിൽ ഇങ്ങനെ പട്ടികൾ ഓടിയണം പ്രത്യേകിച്ച് എന്താണെന്ന് ആർക്കും അറിയത്തില്ല അവർക്കും അറിയത്തില്ല അതുപോലെ എന്ത് ചെയ്യുന്നു സുവ്യക്തിരം തിടുക്കപ്പെട്ട് വ്യർത്ഥമേവ അമിതാവധി പ്രത്യേകിച്ച് ഒരു പ്രയോജനമില്ലാതെ എന്റെ മനസ്സ് എന്ത് ചെയ്യുന്നു ഇങ്ങനെ ചുറ്റി കിടക്കുകയാണ് ഓരോ ചിന്തകളിൽ ഇങ്ങനെ മുഴുകി എനിക്ക് ചിന്തിക്കുന്നത് കൊണ്ട് തനിക്ക് നാട്ടുകാർക്കും എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഗുണവുമില്ല ഇത് നായുടെ ഓട്ടം പോലെയാണ് അപ്പോൾ എത്ര കൃത്യമായി പറഞ്ഞിരിക്കുന്നു അനുഭവമില്ലാത്തവരത് പറയാൻ പറ്റും ദൂരാ ദൂരതരം എവിടെയാ പോകുന്നത് അതിങ്ങനെ പോവുകയാണ് ദൂര ദൂര സ്ഥലങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് ദീനം വളരെ കഷ്ടപ്പെട്ടു ഇതാ എന്താണ് ജോലിയല്ലേ ഇങ്ങനെ ഓടി കിടക്കുക എന്ന് ജോലി അല്ലേ ദീനം കഷ്ടമാണത് പക്ഷെ അത് ഓടിക്കൊണ്ടേയിരിക്കുന്നു അത് ഞാൻ എന്റെ മനസ്സ് എവിടെയെല്ലാം പോകുന്നു ഇപ്പൊ ഇവിടെ വീട്ടിൽ പോവും ബാല്യകാലത്തിലേക്ക് പോയി എന്റെ മനസ്സ് പിന്നെ പഴയ കാര്യങ്ങളിലേക്കൊക്കെ പോകും എല്ലായിടത്തും പോകും മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ് ഇതൊക്കെ വളരെ സത്യമാണ് ന പ്രാപ്നോതി ക്വചിത് കിഞ്ചിത് പ്രാപ്തിയിലും നാന്ത സമ്പൂർണതാമേനെ കരണ്ട കൈവ കമ്പുവിരി ക്വചിത് ഒരു സ്ഥലത്ത് നിന്നും ഒന്നും എന്താണ് മഹാധനൈ ഈ പ്രാപ്തിയിലവിന പ്രാപ്നോതി ഒരുപാടൊക്കെ നേടിയവരും ഒന്നും നേടുന്നില്ല ഒടുവിൽ നോക്കുമ്പോൾ എന്താണ് ഒന്നും നേടുന്നില്ല ഒരുപാടൊക്കെ നേടിയെന്ന് അഭിമാനിക്കുന്നവരും ശരിക്കും ഒന്നും നേടുന്നില്ല ഒന്നും നേടുന്നില്ല എന്നുള്ളത് എന്താണ് അവരുടെ തന്നെ അനുഭവമാണ് ഒരു സമയത്ത് അവർ ചിന്തിക്കും നിങ്ങൾ രാപകലില്ലാതെ എന്താണ് സമ്പാദിക്കാൻ വേണ്ടി ഓടി നടക്കുന്നത് പക്ഷെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ചിന്തിക്കുന്നത് എന്തിനായിരുന്നു കാട്ടിക്കൂട്ടി എന്ത് നേടി ചിന്താശേഷിയുള്ളവരാണ് ചിന്തിക്കുന്നത് പ്രത്യേകിച്ച് ഇതൊന്നും നേടാത്തവരും താനും തമ്മിൽ എന്താ വ്യത്യാസം എന്താണ് ബുദ്ധനെ പോലെ ശാന്തനായിരുന്നവനും ഈ ഓടിയിടുന്നവനും തമ്മിൽ എന്താ വ്യത്യാസം കാര്യമായ വ്യത്യാസമുണ്ട് അവൻ ജീവിതം മുഴുവൻ എന്ത് ചെയ്തു ശാന്തി ഇവിടെ പറയും സമതാസുഖം എന്നാണ് മനസ്സിന്റെ സമത കൊണ്ടുവരുന്ന അസുഖം അതൊക്കെ അവൻ അനുഭവിച്ചു ഇവനാണെങ്കിലോ എന്തിനു വേണ്ടി ഓടി നടക്കുന്നു എന്നാൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നിലൊന്നുമില്ല ലോകത്ത് അവിടെ ഇവിടെ ഓരോ സാധനങ്ങളും അത് നോക്കിയുണ്ട് ഉണ്ട് തന്നിൽ ഒന്നും തന്നെ ഇല്ലെന്ന് എന്തെങ്കിലും തിരിച്ചറിയും അതിനൊരു ഉദാഹരണം നല്ല ഉദാഹരണം പറയുന്നു നാന്തപൂർണതാമേ കരണ്ട കൈവരമ്പി അതാ നിങ്ങൾ നേടിയില്ലെന്ന് പറഞ്ഞു ഇത്രയൊക്കെ സമ്പാദിച്ചിട്ടുള്ള അംബാനിയാണ് അദാനിയാണ് എന്നൊക്കെ പറയുന്നത് ഇത്രയൊക്കെ സമ്പാദിച്ചില്ലേ ഉണ്ട് അത് അവിടെ ഇവിടെയും കിടക്കുകയാണ് ലോകത്ത് കിടക്കുകയാണ് തന്റെ ഉള്ളിൽ ഒന്നുമില്ല തന്റെ ഉള്ളിലെന്തെങ്കിലും ഉണ്ട് ഉണ്ടാകും ഒന്നുമില്ലെന്ന് മനസ്സിലാവും അവിടെ ഈ സമ്പാദ്യത്തിന് വേണ്ടിയിട്ടുള്ള സംഘർഷങ്ങളും പൊളിറ്റിക്സ് വേദയും അല്ലാതെ വേറെ ഒന്നുമില്ല ഇത് പരമമായൊരു സത്യമല്ലേ അതിനൊരു ദാനം പറയുന്നു അന്തസ്സമ്പൂർണ്ണതാണ് ഉള്ളിൽ ഒന്നും സമ്പാദിക്കാൻ പറ്റില്ല പുറമേയൊക്കെ സമ്പാദിച്ച് കൂട്ടി വയ്ക്കാം ബാങ്കിലിടാം ഒരുപാട് കാശ് അത് ഉണ്ടാക്കി വയ്ക്കാം പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കുക ആത്മീയമായി ചിന്തിച്ചു നോക്കുക തന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവുന്നുമില്ല കഷ്ടപ്പാട് തന്നെ വെച്ചാൽ സംഘർഷങ്ങൾ തന്നെ വെച്ചത് കുറച്ച് സത്കീർത്തി അധികം കൂടുതൽ ദുഷ്കീർത്തി ഇതാണ് ബാക്കി ബാക്കി പത്രം ഇതെല്ലാം നമ്മൾ നേടുന്നുണ്ട് ഇപ്പൊ അദാനി എന്തൊക്കെ സമ്പാദിച്ചു അയാൾക്ക് ചീത്തപ്പേര് കള്ളനാണ് അതാണ് ഇതാണ് മറ്റാണ് അതിന്റെ ഒരു കള്ളനെന്ന് പേര് കിട്ടി അംബാനി എന്തെല്ലാം സമ്പാദിച്ചുകൂട്ടി അയാൾക്ക് പേര് കിട്ടി എന്താണ് പാവപ്പെട്ടവരെ കൊള്ളയടിക്കുന്നത് അങ്ങനെ ഒരുപാട് സമ്പാദ്യം ഉണ്ടാകുന്നു ഇതൊക്കെയാണ് സമൂഹത്തിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ എന്താണ് അവർക്ക് ഉള്ളിലെന്താണോ ഒന്നുമില്ല അന്തപൂർണത കരണ്ടകൈവ അമ്പുവിധി കരണ്ടകം എന്ന് പറയുന്നത് ഈറ മുള എല്ലാം കൊണ്ടുണ്ടാക്കുന്ന മുട്ട വട്ടി എന്നൊക്കെ പറയുന്ന സാധനം അതുകൊണ്ട് അതിന് വെള്ളം നിറയ്ക്കാൻ ശ്രമിച്ചാൽ അങ്ങനെ ഇരിക്കും വെള്ളം ഇരിക്കും അപ്പൊ അതിന് വെള്ളം നിറയ്ക്കാൻ പറ്റില്ല അതുപോയും വേറെയാണ് ധാന്യങ്ങളൊക്കെ വാരി വയ്ക്കാൻ അമ്പ് ബിഹി കരണ്ട കൈവ എങ്ങനെയാണോ പട്ടി പൊട്ട എല്ലാം വെള്ളം കൊണ്ട് അന്തപൂർണതയെ പ്രാപിക്കാത്തത് നിറയാത്തത് അതുപോലെയാണ് നമ്മുടെ മനസ്സ് ശരിയായ ആത്മീയതയെ മാത്രമേ സമ്പാദ്യമായി കണക്കാക്കാൻ പറ്റൂ ബാക്കി ലോകത്ത് കെട്ടിപ്പൊക്കുന്നതൊന്നും തന്റെ സമ്പാദ്യമല്ല എന്ന് എപ്പോഴും മനസ്സിലാകുമെന്നാണ് രാമൻ പറയുന്നത് സോറി ഇതെഴുതിയാണ് പറയുന്നത് നിങ്ങൾ സംസർഗം കൊണ്ട് എനിക്കും അങ്ങനെ ചില കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട് അത് പരമാർത്ഥ സത്യമാണ് ഇതിനൊന്നും ആർക്കും ഒന്നും പറയാനില്ല ആത്മീയമായി ചിന്ത ചെയ്തൊക്കെ പരമാർത്ഥം ആത്മീയ കൊണ്ട് തന്നെ ഇതൊക്കെ പറയാൻ പറ്റും അല്ലെങ്കിൽ ഇതിനൊന്നും കാര്യമില്ല നിത്യമേവ പുനേ കഥാശ വാഗുരാമൃതം നമനോ നിർവൃതമിയാതെ മൃഗോ ഭൂതാധിവച്ഛുത എന്റെ മനസ്സെങ്ങനെയാണ് ഇവിടെ എന്നും എന്റെ മനസ്സെങ്ങനെയാണ് കഥാശ വാകുരാകുരം കഥാശ ദുഷിച്ചാശകളാകുന്ന വാഗുരം മലകൾ വലാമൃഗവും മീനിനെയും മാനിനെയൊക്കെ പിടിക്കാൻ ഉപയോഗിക്കുന്ന വലങ്ങൾ അതുകൊണ്ട് കെട്ടപ്പെട്ടതായ മനഹ എന്റെ മനസ്സെന്ന് പറയുന്നത് നിർവൃതി ജാതി മനസ്സിന് ഒരു തരത്തിലുള്ള നിർവൃതിയും സുഖവുമില്ല ആശകളാകുന്ന വലകളാൽ പൊതിയപ്പെട്ടതാണ് ആവൃതമായതാണ് എന്റെ മനസ്സ് അത് എന്താണ് ഭാഗത്ത് പകരം അവിടെ വെറും ശൂന്യതയാണ് ഏതുപോലെ യൂഥാദിവ ച്യുത മൃഗയുവ മാൻകൂട്ടത്തിൽ നിന്നും തെറ്റിപ്പോയ കൂട്ടം തിരിഞ്ഞു പോയ ഒരു മാനിനെ പോലെ എന്താണ് അതിന്റെ അവസ്ഥ അത് വേടന്റെ വലയിൽപ്പെടും അതിൽപ്പെട്ടു ആൺകൂട്ടത്തിൽ നിന്ന് തെറ്റിപ്പോയ മാനിന് വേടൻ വേടനെന്തെങ്കിലും വല വെച്ചു അതുപോലെ തന്നെ എന്റെ മനസ്സിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അത് എന്നിൽ നിന്ന് തന്നെ പിരിഞ്ഞുപോയി എവിടെയൊക്കെ എത്തിക്കിറങ്ങുകയാണ് അതിനെ ചുറ്റിയിരിക്കുന്ന വല എന്താണ് ആശ അതിനെ പൊതിഞ്ഞിരിക്കുകയാണ് അതൊക്കെ ഒരുപാട് വിശദീകരിക്കാമല്ലോ തൽക്കാലം ഇത്രയും പരിത്യജക്ഷണമേ ഹൃദയാലിന സ്ഥിതി മനോ മനനവിക്ഷുപ്തം ദിശോ ദിശ വിഭാവതി ഇത് ഓരോ പദ്യം നമുക്ക് ഒരു മണിക്കൂർ വിശദീകരിക്കും ആ തരംഗ തെള്ളാമൃത്യം ദതത് ആലൂന ചേർന്നതാം പരിത്യജ്യ ക്ഷണമൊഴി ഹൃദയെ യാലിന സ്ഥിതി തരംഗ തരള തരംഗങ്ങളെ കൊണ്ട് തരളങ്ങളായിരിക്കുക എന്നുവെച്ചാൽ ദുർബലമായി ക്ഷണികങ്ങളായിരിക്കുക തരളമായിരിക്കും വളരെ ദുർബലമായിരിക്കും അങ്ങനെയുള്ള വൃത്തി ആണ് മാനസിക വൃത്തി മനസ്സിന്റെ വൃത്തികളെന്ന് പറയുന്നത് മനസ്സിന്റെ വൃത്തികൾ എന്ന് പറയുന്നത് വളരെ ദുർബലങ്ങളായ തരംഗങ്ങളാണ് അത് ദതത് ആശ് ആലൂന ശീർണതാവും ആലൂന ശീർണതാവെന്ന് പറഞ്ഞാൽ ചിഹ്ന ഭിന്നമാണ് ഓരോ ഉറപ്പില്ലാതായി പോകും ഒരു കുപ്പിച്ചിട്ട് തറയില്ല എങ്ങനെയാണെന്ന് പറയുന്നത് ചിന്ന ഭിന്നമാണ് അതുപോലെ അതാണ് ആലൂന ശീർണത ലൂന്യച്ഛേദനെ ഹിംസായം രണ്ടും കൂടെ ചേരുമ്പോൾ അങ്ങനെ ഒരു അർത്ഥം അതാണ് ആലോചന എന്ന് പറയുന്നത് അങ്ങനെ ആയത് ദധാന്യം ധാരണപോഷണയോ ശത്രം വ്യാകരണം പഠിച്ചവർക്ക് വേണ്ടി പറയുന്നു അതിനെ ഉപേക്ഷിച്ചിട്ട് ആ ഒരു അവസ്ഥയെ വിട്ടിട്ട് മനസ്സിന് സദാ ചിഹ്ന ഭിന്നമായി വളരെ ദുർബലമായി നിരന്തരം എന്താണ് രംഗം പോലെ അതിങ്ങനെ പരിണമിച്ചുകൊണ്ടിരിക്കും വൃത്തി ഈ ഒരു അവസ്ഥയെ പരിത്യജിച്ചിട്ട് സ്ഥിരതയെ ആഗ്രഹിച്ചു പറയുന്നത് ഹൃദയജാതി ക്ഷണമൊക്കെ ഹൃദയ ജാതി എന്റെ ഹൃദയത്തിലുള്ളത് ഒരു ക്ഷണം പോലും ഒന്ന് സ്ഥിരമായിരിക്കുന്നില്ല ഹൃദയത്തിൽ മനമിരിക്കും മനസ്സ് സ്ഥിതി ചെയ്യുന്നു എന്നുള്ള പഴയ അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ് നമ്മൾ ക്ഷമിക്കണം ബ്രെയിനിൽ ഇരിക്കുന്നില്ല നിങ്ങൾ മനസ്സിലാക്കണം ഒരു ക്ഷണം പോലും അത് അവിടെ ഇരിക്കുന്നില്ല അതിങ്ങനെ ചിന്ന ഭിന്നമായ ദുർബലമായ തരംഗങ്ങളെ പോലെ അതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വന്തം മനസ്സിനെ കുറിച്ച് ശരിക്കും അറിഞ്ഞാൽ മാത്രം പോരാ പറയാൻ കഴിയുന്ന ഒരു കവിക്ക് മാത്രമേ വിശദീകരിക്കാൻ പറ്റും അറിഞ്ഞാൽ പോരല്ലോ പറയാൻ കൂടെ കഴിയും നമ്മളെന്തുകൊണ്ട് ഇത്രയും കലാവിന്റെ പോലെയുള്ള കവികളൊന്നും കഴിയില്ല നമുക്ക് ഇതൊക്കെ അറിയാൻ പറ്റും കവിയല്ല അതുകൊണ്ട് ഒന്നുകൂടെ പറഞ്ഞത് എന്താണ് മനോമനനവിക്ഷിപ്തം ദിശോ ദിശവിധാമതി മന്ദരാഹന ഉദ്ധൂതം ക്ഷീരാത്മ പയോ യഥ മനസ്സിന്റെ അവസ്ഥ പറയുകയാണ് മനോ മനനമക്ഷുബ്ധം മനസ്സ് ചിന്ത കൊണ്ട് ഇളകി മറിഞ്ഞിരിക്കുകയാണ് അങ്ങനെയാണല്ലോ ദിശോ ദിശ ദിശാമതി പത്ത് ദിക്കിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറായ കോണുകൾ മേട് മേലെ താഴെ പത്ത് ദിക്ക് ഈ പത്ത് ദിക്കുകളിലേക്ക് എന്ത് ചെയ്യുന്നു മനസ്സിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് മനനവിക്ഷുബ്ധമായി ഏതുപോലെ മന്ദര ആഹനം ഉദ്ധൂതം ധൂഞ്ഞ് കമ്പനി മന്ദരപർവ്വതത്തിന്റെ കടച്ചിൽ കൊണ്ട് ഇളകി മറിഞ്ഞ ക്ഷീരാർണവ പൈപ്പ് ക്ഷീരാത്മകത്തിലെ പാൽക്കടലിലെ പാല് പോലെ മന്ദിര അതിനകത്തോട്ട് കടഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ ഇളക്കം എത്ര പ്രക്ഷുബ്ധമായിരിക്കും ആ കടലിൽ ഇതൊക്കെ പറയുമ്പോൾ പലരും ചിന്തിക്കുമോ ഇതുപോലെയാണല്ലോ എന്റെയും മനസ്സ് എന്ന് ചിന്തിച്ചു പോകും അല്ലേ എപ്പോഴും അല്ലെങ്കിലും വല്ലപ്പോഴെങ്കിലും മനസ്സെന്ത് ചെയ്യും മന്ധരാപർവ്വതം കടയുന്ന മനസ്സുപോലെ അതിങ്ങനെ ഇളകി മറിയും പിന്നെ അതിൽ മൈലാവും അമൃതവും കിട്ടുന്നില്ലെന്നേ ഉള്ളൂ ബാക്കി ബാക്കിയെല്ലാം ഉണ്ട് കാളകൂടം വരും ഒന്നാം തരൂപമയാണ് പറഞ്ഞിരിക്കുന്നത് ഇതാണ് മനസ്സിന്റെ അവസ്ഥ ഒന്നുകൂടെ പറഞ്ഞിരുന്നത് കല്ലോല കവിതാവർത്തം മായാമകരമാലിതം എന്ന നിരോധം സമൃദ്ധോസ്മി മനോമയ മഹാർണവം കല്ലോല കലിതാവർത്തം കല്ലോലങ്ങളാൽ കലിതമായ ആവർത്തത്തെ പോലെ ആവർത്തം എന്ന് വെച്ചാൽ ചുഴി കലിതം സ്ഥിതം കലിതം സിദ്ധമായി എന്തുകൊണ്ട് കല്ലോലങ്ങളെ കൊണ്ട് അതായത് കായലും മറ്റും തിര ഇളകി അവിടെ ചുഴി ഉണ്ടാവും ഈ ചുഴിപ്പെട്ടാണ് ആൾക്കാർ മുങ്ങി മരിക്കുന്നത് പത്രത്തിൽ കാണാറുണ്ട് അതാണ് കല്ലോലം കൊണ്ട് ഉണ്ടായ ആവർത്തം പോലെ ചുഴി പോലെ കലിത്തമായ ആവർത്തം പോലെ മായ മകരമാലിതം സംസാര സംസാരാരണമത്തെ കുറിച്ച് പറയാം അവിടുത്തെ ഈ ചുരി ഉണ്ടാക്കുന്ന എന്താണ് മനസ്സിന്റെ വൃത്തികളാണ് അവിടുത്തെ കല്ലോലം കല്ലോലങ്ങൾ എന്ന് പറയുന്ന മാനസിക വൃത്തികളാണ് ചിന്തയാണ് ആ ചിന്തകളും ചെയ്ത് ഒരു ചുഴിയായി രൂപപ്പെടുന്നു അതിന് സ്വയം താൻ തന്നെ മുങ്ങിപ്പോകുന്നു തന്റെ തന്നെ മനസ്സ് സൃഷ്ടിക്കുന്ന ചുഴികളിൽ താൻ തന്നെ മുങ്ങിപ്പോകുന്നതാണ് നമ്മൾ മനോരഥത്തിൽ നമ്മളെ തന്നെ മറന്നുപോകുന്നത് നമ്മൾ ആരെങ്കിലും പറഞ്ഞു മായാമകര മാലികം മാലിതം മാലാസഞ്ചാത മാലിത മാലിതം തദസ്യ സഞ്ജാതം താരകാദിബേയിലെ ചിലരിലുണ്ടാകും രൂസിദ്ധാന്തമതി പുഷ്പിത ബലിത ഉദാഹരണം ഓർമ്മയുണ്ടാകും ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞാണ് പോയിട്ട് ലഘുസിദ്ധാന്തമതിയുടെ ഗുണം തദ്ധിതപ്പുറം മായാമഹലങ്ങൾ നിറഞ്ഞതെന്നല്ല മായാകുന്ന മകരം എന്ന് വെച്ചറിയാമല്ലോ മകരമത്സ്യം എന്താണത് തിമിങ്കലങ്ങളെന്നോ സഹാവെന്നോ ഒക്കെ പറയും കൂറ്റൻ മത്സ്യങ്ങൾ നിറഞ്ഞത് മാല പോലെ ആയിരുന്നു ആയതെന്നർത്ഥമാണ് മാലിതം പുഷ്പിത വൃക്ഷ വെച്ചാൽ പുഷ്പം നിറഞ്ഞ വൃക്ഷം ഫലിത വൃക്ഷ വെച്ചാൽ ഫലം നിറഞ്ഞ വൃക്ഷം അതുകൊണ്ട് മാലിത മാലിത സമുദ്രം എന്ന് പറഞ്ഞാൽ മലകൾ പോലെ ഈ നിറഞ്ഞ് എന്നുള്ള അർത്ഥം പ്രയോഗിച്ചിരിക്കുക ആ ഈ സമുദ്രം എന്നാ നിരോധം സമർത്ഥമസ്മി അത് നിരോധിക്കുന്ന എന്ന ശേഷി എനിക്ക് ഇല്ല എന്താണ് മനോമയം ഹാർണമം ഇതെല്ലാം മനസ്സിനെ വിശേഷിപ്പിക്കുകയാണ് ഇത് കൊണ്ട് വർണ്ണിച്ചാലും തീരുന്ന കാര്യമില്ല വിശദീകരിച്ചാൽ നമുക്ക് സമയമില്ലല്ലോ മനോമയമായ ഈ മഹാസമുദ്രം എന്ന് പറയുന്നത് എന്താണ് ഇങ്ങനെയാണ് ഒരുപാട് തിമിംഗലങ്ങൾ ഇഷ്ടമൃഗങ്ങൾ സ്വയം തന്നെ തന്നെ കളയുന്ന വലിയ ചുഴിയോടുകൂടിയ ഒന്നാണ് ഇതിനെ നിരോധിക്കാൻ എനിക്ക് ശേഷിയില്ല എന്ന് വെച്ചാൽ ഞാൻ ഇതിന്റെ പിടിയിൽ പെട്ടിരിക്കുകയാണ് എന്ന് രാമൻ ഇങ്ങനെ കരഞ്ഞു പറയുമ്പോൾ വസിഷ്ഠൻ എന്ത് ചെയ്യുന്നു അത് നിരോധിക്കാനുള്ള ഉപായങ്ങൾ യോഗവും ജ്ഞാനവും രണ്ടും ഉപദേശിച്ചു